ഇനി ജപിക്കുന്ന മൂന്ന് ഋക്കുകൾ പ്രാതകാലത്ത് ചെയ്യേണ്ട സന്ധ്യാവന്ദനത്തിൽ അവസാനം കിഴക്കോട്ട് സൂര്യനെ അഭിമുഖമായി നിന്ന് തൊഴുതു ചൊല്ലുന്ന മന്ത്രങ്ങളാണ് the following three riks are hymns of universal power in the form of sun god these riks are chanted at the end of Gayatri chanting at dawn സന്ധ്യാവന്ദനം with folded hands facing the rising sun. പദപാഠം മിത്രസ്യ ചരിഷണീധൃത അവ ദേവസ്യ സാനസി ദ്യുമ്നം ചിത്രശ്രവസ്തമം മിത്രസ്യ ചരിഷണീധൃത അവ ദേവസ്യ സാനസി ദ്യുമ്നം चित्रश्रवस्तमं मित्रस्य चर्षणीधृत अव देवस्य सानसि द्युम्नं चित्रश्रवस्तमम्